തടിമുണ്ട് നരകമുണ്ട് തേയില കന്നകീല മനുഷ്യരുണ്ട് നാട് മട്ട നമ്മ രണ്ട് ജോഡി മാടി നമ്മ രണ്ട് ജോഡി മട്ടു Pelo Paulo! தகிந்த பசி தகிந்த பாசி சீரானாதே சீதாலோ நமெலுமா திருவேட்டு திருவேட்டே வைக்கண்டு வைத்தியம் കുതിരൈ നെല്ലി കാതിരാറ് പേ പുറത്തേതെടുത്ത് മാറ്റിക്കാം കട്ടലോടെ നമ്പാതെ നമ്മെല്ലാം കൊള്ളുമാലേ ലയ്യരിക്ക് പൊളിക്കുണ്ടോ പൊളിക്കുണ്ടോ ദൈവത്തെ ചന്നി പിള്ളേർ കള്ള தாங்காயோ மாதாவெல்லோ மாதாபூதேவியொண்டு மாமாரியா காவ എടുക്കുന്നല്ലേ ಎನ್ನೆಯ ಅದು ಯಾರು ಹೇಳ್ತಾ അമ്പോട്ട് വലി വലി ഇളക്കുന്നോടെ മുൻകാറി மணி படைத்தான் கண்ணில் மூலி ஆண்டவே கல்விரங்கேத்தி தருள்வா வீரங்கேத்தி தருள்வா ஏலே ஏலே தீராத நோய்கள் எல்லாம் தீதி தந்த கண்மணியே தீதி தந்த கண்மணியே ஏலே ஏலே உன்னை கண்ட போது கவிலை எல்லாம் மாறி போது மணியொன்று மண் போய் என் கையேற